മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം ഭാരതീയ ചിന്താധാരകളിലെ അഗാധമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ബ്രഹ്മത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിക്ക് അനുഭൂതിയുടെ തലത്തിലും ജ്ഞാനത്തിൻ്റെ തലത്തിലും മനസ്സിലാക്കാൻ സാധിച്ച വ്യക്തിക്ക് ഭാരതീയ പൈതൃകത്തിൻ്റെ അവസാന ബിന്ദുവിലേക്ക് എത്താൻ ഇനി കൂടുതൽ സഞ്ചരിക്കേണ്ടി വരില്ല അതായത് ബ്രഹ്മജ്ഞാനപ്രാപ്തിയാണ് ഏത് ഋഷിവര്യൻ്റെയും സാധകൻ്റെയും ലക്ഷ്യം അത് കഴിഞ്ഞ് അപ്പുറത്ത് വേറൊന്നുമില്ല എന്ന് നമുക്ക് ഊഹിക്കാം ചിന്തിക്കാം ഇപ്പം ധ്യാനത്തിലൂടെയാണെങ്കിലും കർമ്മയോഗത്തിലൂടെയാണെങ്കിലും ജ്ഞാനയോഗത്തിലൂടെയാണെങ്കിലും സാഖ്യയോഗത്തിലൂടെയാണെങ്കിലും ഭക്തിയോഗത്തിലൂടെയാണെങ്കിലും അനവധി യോഗങ്ങളുണ്ട് ഇവയിലേത് സ്വീകരിച്ചാലും പരമമായ സത്യത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് ലക്ഷ്യം ആ പരമമായ സത്യം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്ന പ്രപഞ്ചത്തിനകത്ത് തന്നെ ഇരുന്നു കൊണ്ട് സർവചരാചരങ്ങളെയും നിയന്ത്രിക്കുന്ന ഊർജദായകമായ അതിനകത്ത് തന്നെ നിലനിൽക്കുന്ന അവയർനെസ് കോൺഷ്യസ്നസ് എനർജി എന്നെല്ലാം പല പല വാക്കുകൾ ഉപയോഗിച്ച് നമുക്ക് പറയാൻ സാധിക്കും ആ പല പല വാക്കുകളെല്ലാം ഉപയോഗിക്കുമ്പോഴും അതെല്ലാം ഒന്നിൻ്റെ തന്നെ വിവരണങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന പദങ്ങളാണ് എന്ന് പ്രത്യേകം ഓർമ്മിക്കുക ഈ പദങ്ങളിലൂടെ എല്ലാം നമ്മൾ വിവരിക്കുന്നത് ബ്രഹ്മത്തെക്കുറിച്ചാണ് ആ ബ്രഹ്മം അറിവിൻ്റെ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ബ്രഹ്മജ്ഞാനി ബ്രഹ്മം അനുഭവത്തിൻ്റെ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അയാൾക്ക് ലഭിക്കുന്നത് ബ്രഹ്മാനന്ദം ഈ ബ്രഹ്മത്തിൻ്റെ തന്നെയാണ് മാനിഫെസ്റ്റേഷനും മാനിപ്പുലേഷനുമാണ് നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചമെല്ലാം ഈ കാണുന്ന പ്രപഞ്ചമെല്ലാം എനർജിയുടെ തന്നെ മാനിഫെസ്റ്റേഷനും മാനിപ്പുലേഷനുമാണ് സംസ്കൃതത്തിൽ അതിനെന്താ പറയുക ബ്രഹ്മ വൈവർത്തം ഈ ബ്രഹ്മവൈവർത്തം എന്ന സംസ്കൃത പദം എത്രായിരം വർഷങ്ങൾക്ക് മുൻപ് ഭാരതത്തിൽ ജന്മമെടുത്തതാണ് അതേ സമയത്ത് the manifestation and manipulation manipulation of energy is the same thing what we are observing in the universe എന്ന ആധുനിക ശാസ്ത്രജ്ഞന്മാരുടെ പദപ്രയോഗം അടുത്ത കാലത്തുണ്ടായതാണ് രണ്ടും ഒരേ സന്ദേശമാണ് നൽകുന്നത് ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ചൈതന്യം ബ്രഹ്മമായതുകൊണ്ട് ആ ബ്രഹ്മത്തെക്കുറിച്ച് വേദവ്യാസൻ ഉൾപ്പെടെ ശങ്കരാചാര്യരും മാധ്വാചാര്യരും ഭാരതീയ ഋഷിവര്യന്മാരുമെല്ലാം അസാധാരണമായി വ്യാഖ്യാനം നൽകിയ ഒരു സന്ദേശമുണ്ട് ബ്രഹ്മസത്യം ജഗത് മിഥ്യ ജീവോ ബ്രഹ്മൈവനാപര ധാരാളം വ്യക്തികൾ എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമാണ് സർ ബ്രഹ്മം സത്യമാണെന്നും ഈ ജഗത്ത് മിഥിയാണെന്നും പറഞ്ഞാൽ വിശ്വസിക്കാൻ സാധിക്കുമോ സാറേ എൻ്റെ മുമ്പിൽ സാറ് നിൽക്കുന്നു നിങ്ങൾ നിൽക്കുന്നു ഇവരെല്ലാം മിഥിയാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇത് മനസ്സിലാക്കാൻ സാധിക്കുക ലോജിക്കലാണോ ഇത് ഇത് ലോജിക്കലാണ് ഏത് രീതിയിലാണ് ഇത് ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടതെന്നറിയോ അസാധാരണമായ സയൻസിൻ്റെ സഹായത്താൽ ബ്രഹ്മ സത്യം ജഗത് മിഥ്യ എന്ന ഫിസിക്സ് ഉപയോഗിച്ച് വിശകലനം ചെയ്യാൻ സാധിക്കുന്ന ബ്രഹ്മസൂത്ര സന്ദേശം അതൊന്ന് വിശകലനം ചെയ്ത് നോക്കുക ബ്രഹ്മം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ വിവരിക്കേണ്ടായി intrinsic inherent self guiding self motivating self energising awareness and consciousness present in every living and non living system ഇതെന്തുകൊണ്ടാണ് ഇംഗ്ലീഷിൽ പറഞ്ഞത് ഇത് എൻ്റെ വരിയല്ല നാസായിലെ ശാസ്ത്രജ്ഞന്മാരുടെ വരിയായതുകൊണ്ട് അവർ പറഞ്ഞത് അതേപോലെ തന്നെ ഞാൻ നിങ്ങളോട് വിവരിച്ചു എന്ന് മാത്രം ഭാരതീയ ചിന്താധാരകളിലും പറയുന്നത് ഇത് തന്നെയാണ് ഇൻട്രിൻസിക് സ്വതസിദ്ധമായ ഇൻഹറൻ്റ് പ്രകൃത്യാലുള്ള സെൽഫ് ഗൈഡിങ് സ്വയം ദിശാബോധമുള്ള സെൽഫ് എനർജൈസിങ് സ്വയം ഊർജത്തെ ഉൾക്കൊള്ളുന്നതായ അവയർനെസ് പ്രജ്ഞാനം കോൺഷ്യസ്നസ് സ്വബോധം present in all living and non living being ജീവനുള്ളതിലും ജീവനില്ലാത്തതിലും അടങ്ങിയിരിക്കുന്ന ഈ ചൈതന്യത്തെ ഈ ഈശാവാസ്യമിതം സർവം എന്ന ആ വരിയിലൂടെ നൽകുന്ന ഈ ചൈതന്യം ജീവനുള്ളതിലും ജീവനില്ലാത്തതിലുമുണ്ട് living and non living being the Hindus call it as Brahman എന്നാണ് അവർ പറയുന്നത് ഹിന്ദുക്കൾ ഇതിനെ ബ്രഹ്മം അല്ലെങ്കിൽ ബ്രഹ്മൻ എന്ന് പറയുന്നു ഈ ബ്രഹ്മം എന്ന് പറയുന്ന അസാധാരണമായ ചൈതന്യത്തെ സത്യം എന്ന വാക്കുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ സത്യം എന്ന വാക്കുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് മലയാളികൾ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ അവർ പറയാത്തൊരു സാധനമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സത്യം പറയണമെന്ന് എടുത്തെടുത്ത് പറയാൻ കാരണം എന്താണ് സത്യം പറയില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അപ്പോൾ സത്യം എന്ന വാക്കിന് ഇംഗ്ലീഷിലെ ഒരർത്ഥം ട്രൂത്ത് സത്യം എന്ന വാക്കിന് ഇംഗ്ലീഷിലെ രണ്ടാമത്തെ അർത്ഥം fact F A C T വസ്തുത സത്യം എന്ന വാക്കിന് ഇംഗ്ലീഷിലെ മൂന്നാമത്തെ അർത്ഥം എസെൻസ് നമ്മൾ പറയാറില്ലേ സത്ത സത്യം ചിലപ്പോൾ പറയാറുണ്ട് ഇല്ലേ ചത്തുപോയി എന്ന് ചത്തുപോയി എന്നുള്ളത് എങ്ങനെയാണ് വാക്കുണ്ടായത് സത്തുപോയി അതായത് ഒരു മനുഷ്യൻ്റെ ജീവിത ജീവൻ പോയപ്പോൾ ആ മനുഷ്യൻ്റെ സത്ത പോയി എസൻസ് പോയി അതാണ് ചത്തുപോയി എന്നായത് അപ്പോൾ സത്ത് എന്ന വാക്ക് സത്യം എന്ന വാക്ക് ട്രൂത്ത് എസൻസ് ഫാക്റ്റ് മൂന്നും ചേരുന്നതാണ് സത്യം എന്ന ഒരു സംസ്കൃത വാക്ക് അപ്പോൾ ബ്രഹ്മ സത്യം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ എസൻസ് ബ്രഹ്മമാണ് ഈ പ്രപഞ്ചത്തിലെ ശാശ്വതമായ വസ്തുത ബ്രഹ്മമാണ് ഈ ബ്രഹ്മം തന്നെയാണ് ശാശ്വത സത്യമായിട്ട് ട്രൂത്തായിട്ട് നിലനിൽക്കുന്നത് ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള അർത്ഥഭേദങ്ങൾ ഈ ബ്രഹ്മസത്യം എന്ന വാക്കിനുണ്ട് അപ്പം നമ്മളിത് ശരിയാണോ ബ്രഹ്മസത്യം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ശരിയാണ് എങ്ങനെയാണ് അതൊന്ന് കണ്ടുപിടിക്കുക വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല അത് പ്രത്യേകിച്ച് സയൻസിൻ്റെ ഉപയോഗത്തിലൂടെ മനസ്സിലാക്കാൻ നമ്മളൊരു ഒരു കുട്ടയിൽ കുറേ പഴങ്ങളുണ്ടെന്ന് വിചാരിക്കുക അതിൽ വാഴപ്പഴമുണ്ട് ആപ്പിളുണ്ട് പൈനാപ്പിളുണ്ട് ഈന്തപ്പഴമുണ്ട് അങ്ങനെ നിങ്ങൾക്ക് ഊഹിക്കാൻ സാധിക്കുന്ന എല്ലാമുണ്ട് എല്ലാത്തിൻ്റെ ടേസ്റ്റ് വ്യത്യാസമുണ്ട് നിറം വ്യത്യാസമുണ്ട് അതിൻ്റെ ഘടന വ്യത്യാസമുണ്ട് ഇതെല്ലാം വ്യത്യാസമുണ്ട് അതുകൊണ്ട് ആ പഴങ്ങൾക്ക് ഓരോ പേരുണ്ട് ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കയറുകയാണ് ആ പഴങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വ്യത്യസ്തമായ മോളിക്യൂളുകൾ കൊണ്ടാണ് ആ പഴങ്ങളെല്ലാം ഉണ്ടാക്കിയിരുന്നത് വാഴപ്പഴത്തിലെ മോളിക്യൂളല്ല ചക്ക പഴത്തിലുള്ളത് ആ മോളിക്യൂളുകളല്ല മറ്റ് ഓരോ പഴത്തിലുമുള്ളത് ഇനി ഈ മോളിക്യൂള് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതെല്ലാം ആറ്റങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് carbon hydrogen nitrogen oxygen phosphorus തുടങ്ങിയ പ്രധാനപ്പെട്ട എട്ടോളം ആറ്റങ്ങൾ കൊണ്ടാണ് എലിമെൻറ്റുകൾ കൊണ്ടാണ് ഈ വസ്തുത ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ പഴങ്ങൾ വ്യത്യാസമുണ്ട് പഴങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന മോളിക്യൂളുകൾ വ്യത്യാസമുണ്ട് ആ മോളിക്യൂളുകൾ ഉണ്ടാക്കിയിരിക്കുന്ന എലിമെൻറ്റുകൾ വ്യത്യാസമുണ്ട് ശരിക്കും വ്യത്യാസമുണ്ട് ഈ എലിമെൻറ്റുകൾ അതായത് ഓക്സിജൻ നൈട്രജൻ ഹൈഡ്രജൻ അതുപോലെ ഫോസ്ഫറസ് സൾഫർ കാർബൺ ഇതെല്ലാം വ്യത്യാസമുണ്ട് പക്ഷേ ഇവ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ന്യൂക്ലിയസുകളും ഇലക്ട്രോണുകളും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ആ ന്യൂക്ലിയസിൽ എന്താ ഉള്ളത് പ്രോട്ടോണുകളും ന്യൂട്രോണുകളും പിന്നെ കുറച്ച് മുപ്പത്തി അഞ്ചോളം സബ് ആറ്റമിക് പാർട്ടിക്കിളുകളുമുണ്ട് ഈ പ്രോട്ടോൺ വാഴപ്പഴത്തിലുള്ള പ്രോട്ടോണും ചക്കയിലും ആപ്പിളിലും പൈനാപ്പിളിലുമുള്ള പ്രോട്ടോൺ ഒരു വ്യത്യാസമില്ല അതിലുള്ള ഇലക്ട്രോണുകളും തമ്മിൽ ഒരു വ്യത്യാസമില്ല ന്യൂട്രോണുകൾ തമ്മിൽ ഒരു വ്യത്യാസമില്ല പക്ഷേ മൂലകങ്ങൾ എലിമെൻറ്റുകൾ തമ്മിലുള്ള വ്യത്യാസമുണ്ട് ആ വ്യത്യാസം എന്തുകൊണ്ടാണ് ഉണ്ടായത് പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണത്തിലുള്ള വ്യത്യാസം കൊണ്ടാണ് എലിമെൻറ്റുകളിൽ വ്യത്യാസം ഉണ്ടായത് എണ്ണത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ മറ്റൊരു വ്യത്യാസവും ഇല്ല ഒരെണ്ണത്തിൽ ആറ് പ്രോട്ടോണുണ്ട് മറ്റേതിൽ ഏഴുണ്ട് മറ്റേതിൽ എട്ടുണ്ട് മറ്റേതിൽ ഒമ്പതുണ്ട് പക്ഷേ ഈ ഒമ്പതും ഒരേ സാധനമാണ് എട്ടും ഒരേ സാധനമാണ് ഏഴും ഒരേ സാധനമാണ് ഏഴെണ്ണം ഏതാണോ അത് തന്നെയാണ് ഒൻപതെണ്ണം പ്രോട്ടോണുകൾ എല്ലാത്തിലും ഒരേപോലെയാണ് അപ്പോൾ പ്രോട്ടോണുകളുടെ എണ്ണത്തിലെ വ്യത്യാസം കൊണ്ടാണ് എലിമെൻറ്റുകൾ വ്യത്യാസം വന്നത് എലിമെൻറ്റുകളുടെ വ്യത്യാസം കൊണ്ട് മോളിക്യൂളുകളിൽ വ്യത്യാസം വന്നു മോളിക്യൂളുകളിലെ വ്യത്യാസം കൊണ്ട് ആ പഴങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഘടനയിൽ വ്യത്യാസം വന്നു അതുകൊണ്ട് പഴത്തിൽ വ്യത്യാസം വന്നു അപ്പോൾ മോളിക്യൂളിൻ്റെ താഴെ എലിമെൻ്റ് വരെ വ്യത്യാസമുണ്ട് എലിമെൻറ്റിന് താഴെ വ താഴെ വന്നപ്പോൾ കുറേ അധികം സാമ്യതയുണ്ട് ഇനി ഒരു ലെവൽ കൂടി താഴത്തേക്ക് പോവാം ഈ പ്രോട്ടോണിനെ ഈ ന്യൂട്രോണിനെ ഈ സബ്ബാറ്റമിക് പാർട്ടിക്കിളുകളെ ഇലക്ട്രോണുകളെ എല്ലാം ഊർജമാക്കി മാറ്റിയെന്ന് വിചാരിക്കുക ബ്രഹ്മമാക്കി മാറ്റിയെന്ന് വിചാരിക്കുക അപ്പോൾ അങ്ങനെ വിചാരിക്കാൻ എളുപ്പമാണോ വിചാരിക്കാൻ വലിയ വിഷമമൊന്നുമില്ല ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് E is equal to M C square അപ്പോൾ എനർജി എന്ന് പറയുന്നത് mass into velocity of the light into velocity of the light വളരെ സിമ്പിളാണ് ഇക്വേഷൻ എനർജി എന്ന് പറയുന്നത് മാസ് ആ മാസ് എലിമെൻറ്റുകളാണ് അത് ചക്കയിലുള്ള എലിമെൻ്റ് ആയാലും മാങ്ങയിലുള്ള എലിമെൻ്റ് ആയാലും അല്ലെങ്കിൽ വാഴപ്പഴത്തിലുള്ള എലിമെൻ്റ് ആയാലും അതിനെ ഊർജമാക്കി മാറ്റിയാൽ ആ ഇ e എന്ന് പറയുന്നത് ഒരേ സാധനമാണ് അതിൽ നിന്ന് താഴേക്ക് പോകാൻ സാധ്യമല്ല പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഇലക്ട്രോണുകളും എല്ലാം ആറ്റം ബോംബ് പൊട്ടുമ്പോൾ എനർജി ഉണ്ടാകുന്നത് പോലെ യുറേനിയം പ്ലൂട്ടോണിയം തോറിയം ഇവയെല്ലാം ഒരംശം എനർജി ആയി മാറുന്നതാണ് ആറ്റം ബോംബ് പൊട്ടുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന പ്രകാശം കേൾക്കാൻ സാധിക്കുന്ന ശബ്ദം പിന്നെ അനുഭവിക്കാൻ സാധിക്കുന്ന അത്യുന്നതമായ ടെമ്പറേച്ചർ താപം അപ്പം താപ ഊർജം പ്രകാശ ഊർജം ശബ്ദ ഊർജം ആയിട്ടാണ് ആറ്റം ബോംബ് പൊട്ടുന്ന സമയത്ത് E is equal to M C square എന്ന ഇക്വേഷനിലൂടെ mass material proton neutron electron എനർജിയായി മാറുന്നത് ഈ എനർജിയിൽ നിന്ന് താഴേക്ക് പോകാൻ പറ്റുമോ താഴേക്ക് പോവുക എന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അർത്ഥം എന്താണ് പഴങ്ങളിൽ നിന്ന് മോളിക്യൂളുകളിലേക്ക് നമ്മൾ താഴ്ന്നു മോളിക്യൂളുകളിൽ നിന്ന് ആറ്റങ്ങളിലേക്ക് താഴ്ന്നു ആറ്റങ്ങൾ അഥവാ എലിമെൻറ്റുകളിൽ നിന്ന് ആ ആറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോൺ മിസോൺസ് ഇതിലേക്ക് താഴ്ന്നു ഇതിൽ നിന്ന് താഴത്തേക്ക് വന്നപ്പോൾ നമ്മൾ E is equal to M C സ്ക്വയറിലെത്തി ഇ എന്ന് പറയുന്ന എനർജിയിലെത്തി ഇയിൽ നിന്ന് ഇനി താഴാൻ സാധ്യമല്ല എനർജിയിൽ നിന്ന് വേണമെങ്കിൽ മുകളിലേക്ക് പോകാം എനർജിയെ മെറ്റീരിയലാക്കി മാറ്റ മാറ്റാൻ സാധിക്കും എനർജിയിൽ നിന്ന് താഴത്തേക്ക് പോകാൻ സാധ്യമല്ല അപ്പോൾ ഈ എല്ലാ പഴങ്ങളുടെയും അടിസ്ഥാന ഘടകം അടിസ്ഥാനം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് അടിയിലുള്ള സ്ഥാനം അതാണ് അടിസ്ഥാനം അടിയിൽ എന്ന് വെച്ചാൽ ഏറ്റവും താഴെയുള്ള ഏറ്റവും ഏറ്റവും താഴെയുള്ള സ്ഥാനത്ത് എന്താ നിൽക്കുന്നത് ഇ e ആണ് നിൽക്കുന്നത് എനർജിയാണ് നിൽക്കുന്നത് അതിനേക്കാൾ താഴത്തേക്ക് പോകാൻ സാധ്യമല്ല അപ്പോൾ ഈ പഴങ്ങളെ നമുക്ക് അതിൻ്റെ മോളിക്യൂളുകളിൽ നിന്ന് ആറ്റങ്ങളിൽ നിന്ന് പ്രോട്ടോൺ ഇലക്ട്രോണുകളിൽ നിന്ന് എനർജിയാക്കി മാറ്റാൻ സാധിച്ചാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും എല്ലാ പഴങ്ങളുടെയും എസൻസ് എന്ന് പറയുന്നത് ഈ e ആണ് എല്ലാ പഴങ്ങളിലും അടങ്ങിയിരിക്കുന്ന ഫാക്റ്റ് എന്ന് പറയുന്നത് ഈ e ആണ് എല്ലാ പഴങ്ങളും ആത്യന്തികമായി സത്യം എന്ന് പറയുന്ന സത്ത് വീണ്ടും ഈ എനർജി തന്നെയാണ് അപ്പോൾ ഈ പഴങ്ങളെല്ലാം മിഥ്യയാണ് എന്ന് പറഞ്ഞാൽ ശരിയാവോ സത്യം എനർജിയാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചു മിഥ്യയാണോ എൻ്റെ കൺമുമ്പിൽ ഞാൻ ഏത്തപ്പഴം കണ്ടതാ പിന്നെ എങ്ങനെയാണ് അതും മിഥ്യയാവുന്നത് ഒന്ന് ചിന്തിച്ച് നോക്കാം ഈ പ്രപഞ്ചമുണ്ടായിട്ട് എത്ര വർഷമായി കാണും ആർക്കും അറിഞ്ഞൂടാം ഈ സോളാർ സിസ്റ്റം ഉണ്ടായിട്ട് എത്ര വർഷമായി കാണും അതും കൃത്യമായിട്ടൊന്നും അറിഞ്ഞുകൂടാ രണ്ടായിരം ആണ്ടിൽ പറഞ്ഞു ഏതാണ്ട് നാല് ബില്യൺ ബില്യൺ വർഷമെന്ന് ഇനി രണ്ടായിരത്തി അഞ്ചാവുമ്പോൾ പറയും നാല് ബില്യൺ ബില്യൺ ബില്യൺ വർഷമെന്ന് ഇനി കുറച്ചും കൂടി സയൻസ് മൂത്ത് കഴിഞ്ഞാൽ പറയും നാല് ബില്യൺ ബില്യൺ ബില്യൺ ബില്യൺ വർഷമെന്ന് അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും എത്ര മാറിയാലും മാറിയില്ലെങ്കിലും നമ്മളുടെ വിവരണത്തിൽ അത് വലിയ പ്രാധാന്യമില്ല പക്ഷേ ഈ പ്രപഞ്ചം അഥവാ സോളാർ സിസ്റ്റം അഥവാ ഭൂമി ഉണ്ടായിട്ട് എത്രയോ കോടി കോടി കോടി വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇനി ഈ ഭൂമി എത്രയോ കോടി കോടി വർഷങ്ങൾ നിലനിൽക്കും അത്രയും കാലം നിലനിൽക്കുന്ന അത്രയും കാലം ജന്മമെടുത്തിട്ട് ആയിട്ടുള്ള ഈ ഭൂമിയുടെ ആയുസ്സുമായി കണക്കാക്കുമ്പോൾ ഈ വാഴപ്പഴത്തിൻ്റെ ആയുസ് എത്രയാണ് അല്ലെങ്കിൽ എൻ്റെ ആയുസ് എത്രയാ നിങ്ങളുടെ ആയുസ് എത്രയാ എത്രയോ ബില്യൺ വർഷങ്ങളുടെ അകത്ത് ഏതാനും ദിവസമോ ഏതാനും മണിക്കൂറുകളോ മാത്രമേ വാഴപ്പഴത്തിന് ആയുസ്സുള്ളൂ അപ്പോൾ ഏതാനും ദിവസമോ ഏതാനും മണിക്കൂറുകളോ അല്ലെങ്കിൽ ഏതാനും ആഴ്ചകളോ മാത്രം ആയുസ്സുള്ള ഒരു പഴം ഈ ഭൂമിയുടെ അല്ലെങ്കിൽ സോളാർ സിസ്റ്റത്തിൻ്റെ ആകെ വയസ്സുമായി തട്ടിച്ചു നോക്കുമ്പോൾ എത്ര കാലം ഇത് നിലനിൽക്കുന്നു ഇതിന് ഫിസിക്സിൽ മാത്തമാറ്റിക്സിൽ ഒരു പദമുണ്ട് നല്ലൊരു പദമാണ് ഓർത്തിരിക്കാൻ സാധിക്കുമെങ്കിൽ ഓർത്തിരിക്കുക ഇൻഫിനിറ്റെസിമലി സ്മോൾ എന്നാണ് മാത്തമാറ്റിക്സിലും ഫിസിക്സിലും അത് പറയാം ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ അനന്തം അന്തമില്ലാത്ത ഇൻഫിനിറ്റെസിമലി എന്ന് പറഞ്ഞാൽ എത്ര തന്നെ ഓപ്പോസിറ്റാണ് അനന്തത്തിൻ്റെ ഓപ്പോസിറ്റ് ക്ഷണികം അനന്തത്തിൻ്റെ ഓപ്പോസിറ്റ് ക്ഷണികം അപ്പോൾ infinitesimally small so that we can ignore it എന്നാ പറയുക അത്ര ക്ഷണികമാണ് അതുകൊണ്ട് നമുക്കതിനെ എഴുതിത്തള്ളാം അപ്പോൾ ഈ വാഴപ്പഴം ഈ പ്രപഞ്ചത്തിൻ്റെ കാലഘട്ടവുമായി നോക്കുമ്പോൾ പ്രായോഗികമായിട്ടൊരു മിഥ്യയായിരുന്നു സ്വപ്നം പോലെ അത് കുറച്ച് നേരം ഉണ്ടായിരുന്നു പിന്നെ അത് മറഞ്ഞു ഇനി ആ വാഴപ്പഴം തിരിച്ചു വരില്ല അതേ രൂപത്തിൽ തിരിച്ചു വരില്ല അതേ വാഴപ്പഴം തിരിച്ചു വരില്ല നമ്മൾ തമാശയിൽ പറയാറുണ്ട് ഇല്ലേ ഒരു പുഴയിലെ വെള്ളത്തിൽ രണ്ട് പ്രാവശ്യം കാല് കഴുകാൻ സാധ്യമല്ലെന്ന് പറയാറുണ്ട് എന്താ കാരണം ഒരു പ്രാവശ്യം നമ്മൾ കാല് കഴുകി മുകളിലേക്ക് കയറുമ്പോൾ കാല് കഴുകിയ വെള്ളം ഒഴുക്കിൽ പോയി കഴിഞ്ഞു പിന്നെ നമ്മൾ രണ്ടാമത് ഇറങ്ങിയാൽ വേറെ ഒരു വെള്ളത്തിൻ്റെ ഭാഗത്തിലാണ് കാല് കഴുകുന്നത് അതായത് ഒരേ വെള്ളത്തിൽ രണ്ട് പ്രാവശ്യം കാല് കഴുകാൻ പുഴയിൽ സാധ്യമല്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇത് ഒഴുകിപ്പോയിക്കഴിഞ്ഞിരിക്കുന്നു അത് വെള്ളം തന്നെയാണെങ്കിലും ഒഴുകിപ്പോയിക്കഴിഞ്ഞത് കൊണ്ട് ആദ്യത്തെ ഭാഗം ഇനി ദൃശ്യമാകുന്നില്ല അതുകൊണ്ട് ഞാനും നിങ്ങളുമെല്ലാം ഈ ഭൂമിയിൽ ഉള്ള സർവ്വതും infinitesimally small quantum of time മാത്രമേ നിലനിൽക്കുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് ഭാരതീയ ഋഷിവര്യന്മാർ പറഞ്ഞു ശാശ്വതമായ സത്യം ബ്രഹ്മമാണ് എനർജിയാണ് അവയർനെസ്സാണ് കോൺഷ്യസ്നെസ്സാണ് ബാക്കിയുള്ളതെല്ലാം മിഥ്യ താൽക്കാലികം മാത്രമാണ് ആ താൽക്കാലികമായതിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചാൽ എന്താ സംഭവിക്കുക താൽക്കാലികമായിട്ടുള്ളത് വരും അത് പോകും ആ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നിനെ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാൾ ശാശ്വതമായ ഒന്നിനെ പഠിക്കാം അതിനെ ഉപാസിക്കാം അതിനെ ധ്യാനിക്കാം അതിൽ നിന്ന് നല്ല ഇൻസ്പിറേഷൻ എടുക്കാം എന്നിട്ട് താൽക്കാലികമായതിനെയും നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം അപ്പം നമ്മുടെ ഋഷിവര്യന്മാർ പറഞ്ഞത് താൽക്കാലികമായിട്ടുള്ളതിനെ മൊത്തം കളയണമെന്നല്ല താൽക്കാലികമായിട്ടുള്ളത് ശാശ്വതമാണെന്ന് ധരിക്കരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഫിലോസഫിയാണത് സയൻസാണത് ഉപനിഷത്താണത് ധാർമ്മിക സന്ദേശമാണത് അപ്പം സമഗ്രമായ ഒരു സന്ദേശം ഭാരതീയർ നൽകിയത് ബ്രഹ്മസത്യം എന്നുള്ളതിലാണ് ജഗത്ത് മിഥ്യ എന്ന് പറയുമ്പോൾ നാം ഉപയോഗിക്കുന്ന നാം കാണുന്ന നാം അനുഭവിക്കുന്ന നമ്മൾ പ്രവർത്തിക്കുന്ന ഇതെല്ലാം ടെമ്പററിയാണ് നമ്മളുടെ അച്ഛൻ്റെ അമ്മയുടെ ബന്ധുക്കളുടെ കാര്യം എടുത്ത് നോക്കാം കുറേ കാലം അവരുണ്ടായിരുന്നു അവരുടെ കൂട്ടത്തിൽ ജീവിച്ചിരുന്നു നമ്മൾ ഒരു സുപ്രഭാതത്തിൽ അവർ മരിച്ചു ഇനിയിപ്പോൾ അവർ തിരിച്ചു വരുന്ന പ്രശ്നമില്ല ഒരു മിഥ്യ പോലെ കുറച്ച് കാലം ഭൂമിയിൽ ജീവിച്ചിരുന്ന അവരുടെ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ അതേ സമയത്ത് അവർ ഏത് മോളിക്യൂളുകൾ കൊണ്ടാണോ ഉണ്ടാക്കപ്പെട്ടിരുന്നത് ആ മോളിക്യൂളുകൾ ഏത് ആറ്റങ്ങൾ കൊണ്ടാണോ ഉണ്ടാക്കപ്പെട്ടിരുന്നത് ആ ആറ്റങ്ങൾ ഏത് പ്രോട്ടോണുകളും ന്യൂട്രോണുകളും കൊണ്ടാണോ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് അത് ഇന്നും നിലനിൽക്കുന്നു നാശത്തോ വിദ്യതേ അഭാവോ ന അഭാവോ വിദ്യതേ സത ഇല്ലാത്തതിനെ ഉണ്ടാക്കാൻ സാധ്യമല്ല ഉള്ളതിനെ ഇല്ലാതെയാക്കാനും സാധ്യമല്ല energy can neither be created nor be destroyed. If one form of energy changes, it will appear in another form. If one form of energy disappears, it will appear in another form എന്നുള്ളത് ആരാ പറഞ്ഞത് ശ്രീകൃഷ്ണൻ തന്നെയാണ് പറഞ്ഞത് വാസാംസി ജീർണാനി യഥാവിഹായ നവാനി ഗൃഹാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാതി സംയാതി നവാനി ദേഹി ശാശ്വത സത്യമായ ബ്രഹ്മചൈതന്യം ശാശ്വത സത്യമായ പരമാത്മ ചൈതന്യം ശാശ്വത സത്യമായ പരമാത്മ ചൈതന്യത്തിൻ്റെ അംശമായ ജീവാത്മ ചൈതന്യം ജീവോ ബ്രഹ്മൈവനാപര ആ ജീവനും ബ്രഹ്മം തന്നെയാണ് അത് നമ്മൾ പഴയ ഷർട്ട് മാറി പുതിയ ഷർട്ട് ഡ്രസ്സ് ഉപയോഗിക്കുന്നത് പോലെ ആരാ പദം ഉപയോഗിച്ചത് വാസാംസി ജീർണാനി യഥാവിഹായ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഡ്രസ്സ് ജീർണിക്കുമ്പോൾ ചെളി പിടിക്കുമ്പോൾ അത് കളഞ്ഞ് നവാനി ഗൃണ്ണാതി നരോപരാണി നവാനി പുതിയതിനെ എപ്രകാരമാണോ സ്വീകരിക്കുന്നത് അതുപോലെ തഥാ ജീർണാനി വിഹായ ജീർണാനി അന്യാതി സംയാതി നവാനി ദേഹി ഈ ശരീരം ജീർണിക്കാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു പഴം ജീർണിക്കാൻ തുടങ്ങുമ്പോൾ ഒരു ജന്തുവിൻ്റെ ശരീരം ജീർണിക്കാൻ തുടങ്ങുമ്പോൾ അതിനകത്തുള്ള ജീവാത്മ ചൈതന്യം ആ ശരീരം ഉപേക്ഷിച്ച് മറ്റൊരു ശരീരത്തിലേക്ക് പോകുന്നു എത്ര ലോജിക്കല കാരണം എന്താണ് entropy of a system is constant എന്നാണ് ഫിസിക്സ് പറയുന്നത് അതായത് ഒരു എനർജിയെയും നമുക്ക് മാറ്റിമറിക്കാൻ സാധ്യമല്ല ഒരു എനർജിയെയും കുറയ്ക്കാനും സാധ്യമല്ല ഒരു എനർജിയെയും കൂട്ടാനും സാധ്യമല്ല എന്താ പറയുന്നത് തെർമോഡൈനാമിക്സിൻ്റെ ലോ പറയുന്നു entropy of a system is constant ഒരു സിസ്റ്റത്തിനകത്തുള്ള ഇൻട്രൻസിക് ഇൻഹറൻ്റ് ആയിട്ടുള്ള എനർജി അത് കോൺസ്റ്റൻ്റാണ് മാറ്റാൻ സാധ്യമല്ല അപ്പോൾ അതിൽ നിന്ന് എടുത്ത് മാറ്റാൻ സാധ്യമല്ല അതിലേക്ക് ചേർക്കാനും സാധ്യമല്ല ചേർത്താൽ കൂടും കോൺസ്റ്റൻ്റ് ആണെന്ന് പറയാൻ സാധ്യമല്ല എടുത്ത് മാറ്റിയാൽ കുറയും അപ്പോഴും കോൺസ്റ്റൻ്റ് ആണെന്ന് പറയാൻ സാധ്യമല്ല അപ്പോൾ ആ കോൺസ്റ്റൻ്റ് എന്ന വാക്ക് അത്യന്താധുനിക ശാസ്ത്രം ഉപയോഗിച്ചത് താത്വികമായും പ്രായോഗികമായും ഭാരതീയർ എത്ര ഗഹനമായിട്ടാണ് ഭാരതീയ ആത്മീയതയിൽ ഉപയോഗിച്ചതെന്ന് നോക്കാം ശരിക്ക് ശങ്കരാചാര്യർക്കെല്ലാം ഇത്രയും മഹത്വമുണ്ടായത് എന്തുകൊണ്ടാണെന്നറിയോ ഈ ഉജ്ജ്വലമായ ഫിസിക്സ് അത് ആത്മീയതയുടെ രൂപത്തിൽ ആത്തിഗഹനമായ ഭാരതീയ സന്ദേശങ്ങളുടെ രൂപത്തിൽ ധ്യാനത്തിലൂടെ അസാധാരണമായ സാധനയിലൂടെ ബ്രഹ്മസൂത്ര ഭാഷ്യത്തിലൂടെ ശങ്കരാചാര്യർക്ക് വിവരിക്കാൻ സാധിച്ചു ബ്രഹ്മസൂത്രം എന്ന് പറഞ്ഞാൽ അറിയാമോ നമ്മൾ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ട് സർവചരാചരങ്ങളിലും അടങ്ങിയിരിക്കുന്ന സ്വതസിദ്ധമായ അവയർനെസ്സും കോൺഷ്യസ്നെസ്സുമുള്ള എനർജി എന്ന് കൂടി ഒന്നുകൂടി പറയാം അത് ബ്രഹ്മസൂത്രം സൂത്രം എന്ന് പറഞ്ഞാൽ എന്താ കേരളീയരുടെ കയ്യിലിരിപ്പിൽ ഉള്ളതല്ല പലരുടെയും കയ്യിൽ സൂത്രമുണ്ട് ആ സൂത്രമല്ല ഇത് മറിച്ച് ചരട് സൂത്രേ മണികണായിവ ഇവ ചരടിൽ മുത്തുക്കൾ കോർത്തിരിക്കുന്നത് പോലെ എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന ചരടാണ് ബ്രഹ്മസൂത്രം പിന്നെ വേറെ സൂത്രം എന്നുള്ളൊരു വാക്കുണ്ട് ചെറിയ ചെറിയ വാക്കുകൾ അടങ്ങുന്ന ചെറിയ ചെറിയ വരികളെയും സൂത്രവാക്യങ്ങൾ എന്ന് പറയും എന്താ അതിന് സൂത്രവാക്യങ്ങൾ എന്ന് പറയാൻ കാരണം ഒരു കാരണം അത് വലിയ സന്ദേശത്തെ പരസ്പരം കോർത്തിണക്കുന്നു അപ്പോൾ ബ്രഹ്മസത്യം ജഗത്മിഥ്യ ജീവോ ബ്രഹ്മൈവനാപര എന്ന ഉജ്ജ്വലമായ ഫിസിക്സിൻ്റെ സന്ദേശം അതിപുരാതന ഭാരതത്തിൽ അതിഗഹനമായി വിവരിച്ചിരുന്നു ഇത് മനസ്സിലാക്കാൻ സാധിച്ചവർ അദ്വൈതവാദികളാണെന്ന് പറയാറുണ്ട് അപ്പം നമ്മളിനി അറിയേണ്ടത് എന്താണ് ഭാരതീയ ഈശ്വര സങ്കല്പത്തിൽ അദ്വൈതം എന്താണ് പല പ്രഭാഷണങ്ങളും കഴിഞ്ഞ് പകുതി ഉറങ്ങി ചിലർ എഴുന്നേറ്റ് വന്ന് സ്റ്റേജിൽ നിന്ന് പ്രഭാഷകൻ ഇറങ്ങുമ്പോൾ വന്ന് ചോദിക്കാറുണ്ട് സർ ഈ വിഷ്ണു ധർമ്മോത്തര പുരാണത്തിൽ അദ്വൈതാണോ പറഞ്ഞിരിക്കുന്നത് അവർ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ മനസ്സിൽ തോന്നാറുള്ള ഒരു വരി ഇതാണ് അഞ്ജനമെന്നത് ഞാനറിയും അത് മഞ്ഞൾ പോലെ വെളുത്തിരിക്കും എന്നാണ് എനിക്ക് അവരോട് ആ സമയത്ത് പറയാൻ തോന്നാറുള്ളത് പറയാറില്ല എന്താ കാരണം അത് നാളത്തെ പ്രഭാഷണത്തിൽ നമുക്ക് കേൾക്കാം ഭാരതീയ ചിന്താധാരകളിൽ വളരെ സാധാരണമായ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് അദ്വൈതം ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഋഷിവര്യന്മാരെയും അതിപുരാതന ഭാരതത്തിൽ ജീവിച്ചിരുന്ന ഋഷിവര്യന്മാരെയും എല്ലാം അദ്വൈതവാദികൾ എന്ന് പറയാറുണ്ട് ശങ്കരാചാര്യർ അദ്വൈത സിദ്ധാന്തത്തിന് അരക്കിട്ടുറപ്പിച്ചു എന്നും മറ്റു പലതും നിരാകരിച്ചു എന്നെല്ലാം നമ്മൾ സാധാരണ മലയാള പദങ്ങളിലൂടെ വിവരിക്കാറുണ്ട് ആ വിവരണങ്ങളൊന്നും അത്രയും ശരിയല്ല ആത്മീയമായും ശരിയല്ല ശാസ്ത്രീയമായും ശരിയല്ല എന്താ സംഭവിക്കുന്നത് പലപ്പോഴും അന്ധന്മാർ ആനയെ കണ്ട അനുഭവം വിവരിക്കാറുള്ളത് പോലെയാണ് ഈ രചനകൾ സിദ്ധാന്തങ്ങൾ തത്വങ്ങൾ അതുപോലെ ഉപദേശങ്ങൾ ഇവയെല്ലാം അദ്വൈതമെന്ന് ദ്വൈതമെന്ന് എല്ലാം വിവരിക്കുന്നത് നമുക്കിന്ന് ആ അദ്വൈതത്തെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ അദ്വൈതം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സർവ്വതിനെയും അദ്വൈതത്തിൻ്റെ ദൃഷ്ടികോണിലൂടെ വിവരിക്കാൻ നമുക്ക് സാധിക്കും പക്ഷേ അദ്വൈതത്തിൻ്റെ ദൃഷ്ടികോണിലൂടെ വിവരിക്കുന്നത് മാത്രം സ്വീകരിച്ച് ജീവിക്കാൻ സാധിക്കില്ല അതാണ് രണ്ടിൻ്റെയും വ്യത്യാസം ഈ പ്രായോഗിക ജീവിതം എന്ന് പറയുന്നത് മുഴുവനും ദ്വൈതമാണ് പ്രായോഗിക ജീവിതം എന്ന് പറയുന്നത് മുഴുവനും ദ്വൈതമാണ് പലരും പറയാറുണ്ട് ശ്രീനാരായണ ഗുരുദേവൻ അസാധാരണമാം വിധം അദ്വൈത ദർശനങ്ങളിൽ സന്ദേശങ്ങൾ നൽകിയ ഋഷിവര്യനാണ് അതും ശരിയാണ് ശ്രീനാരായണ ഗുരുദേവൻ ദ്വൈതവാദിയായിരുന്നു എന്നുള്ളതും ശരിയാണ് രണ്ടുമുണ്ട് ഗുരുദേവൻ്റെ രചനകളിൽ ചട്ടമ്പിസ്വാമികളുടെ രചനകളിലും രണ്ടുമുണ്ട് വിവേകാനന്ദൻ്റെയും അരവിന്ദ മഹർഷിയുടെയും രചനകളിലും രണ്ടുമുണ്ട് ശങ്കരാചാര്യരുടെ ആദ്യകാല സന്ദേശങ്ങളിലും പിൽക്കാല സന്ദേശങ്ങളും താരതമ്യം ചെയ്യുമ്പോൾ അതിലും ദ്വൈതവുമുണ്ട് അദ്വൈതവുമുണ്ട് അപ്പോൾ പലപ്പോഴും സാധാരണക്കാർ ഏതെങ്കിലും സന്ദേശം കേട്ടുകഴിഞ്ഞാൽ ഒരു ചോദ്യം ചോദിക്കാറുള്ളത് ഇത് അദ്വൈതമാണോ അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക പ്രായോഗിക ജീവിതത്തിൽ പ്രായോഗിക ഭക്തിയിൽ പ്രായോഗികമായ നിത്യേനയുള്ള ഈശ്വര ഉപാസനയിൽ നമുക്കാവശ്യം ദ്വൈതം മാത്രമാണ് അദ്വൈതം ആവശ്യമേയില്ല പിന്നെ അദ്വൈതം എന്തിനാ അങ്ങനെ ഒരു സന്ദേശം തന്നിരിക്കുന്നത് പരമമായ സത്യം രണ്ടല്ലാത്തതാണെന്നും ഒന്ന് മാത്രമാണെന്നും അദ്വൈതം ദ്വൈതം രണ്ട് അദ്വൈതം രണ്ടല്ലാത്തത് സത്യമുള്ളതിൻ്റെ സത്യമല്ലാത്തത് എന്നുള്ളതിന് എന്താ പറയുക അസത്യം അസത്യം എന്ന വാക്കിന് നുണ എന്നർത്ഥമില്ല സത്യത്തിൻ്റെ ഓപ്പോസിറ്റാണ് നുണ സത്യത്തിൻ്റെ ഓപ്പോസിറ്റ് അല്ല അസത്യം അസത്യം സത്യമല്ലാത്തത് പിന്നെ എന്തോ ആയത് അപ്പോൾ ദ്വൈതം രണ്ടായത് അദ്വൈതം രണ്ടല്ലാത്തത് ആ ഏകഭാവം സർവതിൻ്റെയും അന്ത്യ ബിന്ദുവാണ് എന്ന് ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ ഏകദേശം മനസ്സിലാക്കേണ്ടായി അതായത് ഈ പ്രപഞ്ചത്തിലുള്ള പതിനാറ് ലക്ഷം തരത്തിലുള്ള ജന്തുക്കൾ നാല് ലക്ഷം തരത്തിലുള്ള സസ്യങ്ങൾ എൺപതിനായിരം തരത്തിലുള്ള വൃക്ഷങ്ങൾ പത്ത് ലക്ഷം തരത്തിലുള്ള സൂക്ഷ്മജീവികൾ അതുപോലെ തന്നെ ജീവനില്ലാത്തവ ഓരോന്നും ആത്യന്തികമായി ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ സിദ്ധാന്തപ്രകാരം E is equal to M C square എടുത്താൽ സർവതും കമ്പോസ് ചെയ്തിരിക്കുന്നത് അവയുടെ ഘടന എന്ന് പറയുന്നത് എനർജിയാണ് ബ്രഹ്മമാണ് അപ്പോൾ ബ്രഹ്മമാണ് ആദ്യന്തികമായ ഒരു ബിന്ദു എങ്കിൽ അതിനെന്താ നമ്മൾ പറയുക അത് ഏകമാണ് ബ്രഹ്മം എന്ന് പറയുന്ന ഒന്നല്ലേ ഉള്ളൂ അവിടെ പിന്നെ ഇങ്ങനെ രണ്ട് വരിക അപ്പോൾ ബ്രഹ്മം എന്ന് പറയുന്നത് ഒന്ന് ഏതുപോലെ electrical energy magnetic energy heat energy sound energy light energy എല്ലാം എനർജി എന്ന ഒരൊറ്റ പ്രതിഭാസത്തിൻ്റെ മാനിഫെസ്റ്റേഷനും മാനിപ്പുലേഷനുമാണ് അവയെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം പക്ഷെ ആത്യന്തികമായിട്ട് അവയെല്ലാം ഒരൊറ്റ എനർജിയാണ് ആത്യന്തികമായിട്ടെല്ലാം ബ്രഹ്മമാണെങ്കിൽ ആ ബ്രഹ്മം എന്ന് പറയുന്നത് അദ്വൈതം രണ്ടല്ലാത്തത് ബ്രഹ്മത്തിന് രണ്ട് അവസ്ഥയില്ല നമ്മൾ കാണുമ്പോൾ രണ്ട് എന്ന് തോന്നുന്ന ഒരു പ്രതിഭാസമുണ്ട് അത് അടുത്ത ക്ലാസ്സിൽ വിവരിക്കാം അപ്പോൾ ഈ ബ്രഹ്മം ആത്യന്തികമായി ഒന്ന് ആയ സ്ഥിതിക്ക് അത് അദ്വൈതമാണ് എല്ലാ ചരാചരങ്ങളിലും നിലനിൽക്കുന്ന ഇനി ഞാൻ അന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു ഏക ഏവഹി ഭൂതാത്മാ സർവചരാചരങ്ങളിലും ഇരിക്കുന്ന ഒരൊറ്റ ഭൂതാത്മാവാണ് എന്ന് നമ്മൾ പറഞ്ഞു ഏകം സത് വിപ്രാഹ ബഹുതാ വദന്തി ഏകം സത്ത് സത്ത് എന്ന് പറഞ്ഞാൽ എസൻസ് ട്രൂത്ത് ഫാക്റ്റ് അത് ഏകമാണ് അത് നമ്മൾ പറഞ്ഞു ധ്യാവാ പൃഥിവി ജനയൻ ദൈവ ഏക സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച ഈശ്വര ചൈതന്യം ഒന്നാണ് എന്ന് നമ്മൾ പറഞ്ഞു ജലചന്ദ്രവത് ചന്ദ്രൻ ഒന്നേ ഉള്ളൂ വ്യത്യസ്ത ജലാശയങ്ങളിൽ പ്രതിഫലിക്കുന്നത് പോലെ ആത്യന്തികമായ സത്യം ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു ജലാർക്കവത് എന്നും ദർശനത്തിൽ പറയാറുണ്ട് സൂര്യൻ ഒന്നേ ഉള്ളൂ അതായത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു സൂര്യനേ ഉള്ളൂ ആ സൂര്യൻ പല ജലാശയങ്ങളിലും റിഫ്ലക്റ്റ് ചെയ്ത് പലതായി തോന്നുന്നത് പോലെ ആത്യന്തികമായ സത്യം ഒന്നേ ഉള്ളൂ അവിടെയാണ് നമ്മൾ അദ്വൈതത്തെ കാണുന്നത് ചിന്താധാരയിലെ പലപ്പോഴും നമുക്കൊരു അബദ്ധം പറ്റാറുണ്ട് എന്താ അബദ്ധം പറ്റുക നമ്മൾ സംസ്കൃതത്തിന് പകരമായിട്ടൊരു ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിക്കും എന്നിട്ട് ആ ഇംഗ്ലീഷ് വാക്കിൽ കിടന്ന് നമ്മൾ കളിക്കും എന്നിട്ട് മൊത്തം അതിൻ്റെ അർത്ഥമൊക്കെ മാറ്റും ശരിക്ക് നമ്മൾ കാണുന്ന ഈ ബ്രഹ്മചൈതന്യം എന്ന് പറയുന്ന ആത്യന്തികമായ സത്യത്തിന് നമ്മൾ ദർശനങ്ങളിലൂടെ കാണുന്നു എന്ന് വിചാരിക്കാം ദർശനം എന്ന സംസ്കൃത വാക്കിനെ ആരൊക്കെയോ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു ഫിലോസഫി എന്ന ദർശനത്തിന് ഫിലോസഫി എന്നൊരർത്ഥമില്ല ഏത് പുസ്തകം എടുത്ത് നോക്കിക്കോളൂ ദർശനത്തിന് ഫിലോസഫി എന്നാണ് കാണാം ഫിലോസഫിക്ക് സംസ്കൃതത്തിൽ വാക്കുണ്ട് തത്വശാസ്ത്രം അതാണ് ഫിലോസഫി പിന്നെ ദർശനം എന്താണ് വിഷൻ വിഷണാണ് വീക്ഷണമാണ് അത് ദർശനം എന്ന് എന്ത് കൃത്യമായിട്ട് യോജിക്കും ഇപ്പം ദർശനത്തിന് വിഷൻ എന്ന പദം കൊടുക്കാതെ ഫിലോസഫി എന്ന പദം കൊടുത്ത് അവിടെ കിടന്ന് ചുറ്റിത്തിരിയാണ് നമ്മൾ പലരും ചെയ്യാറുള്ളത് അവിടെ ഇരിക്കട്ടെ അപ്പോൾ ദർശനത്തിൽ ആറ് ദർശനങ്ങൾ ഷഡ് ദർശനങ്ങളിൽ ഒന്നും പരസ്പരം കോൺട്രഡിക്റ്ററി അല്ല പരസ്പരം വൈരുദ്ധ്യമുള്ളതല്ല എല്ലാം കോംപ്ലിമെൻ്ററിയാണ് പരസ്പരം പൂരകങ്ങളാണ് നമ്മൾ ഒന്നിനെയും മറ്റൊരുവൻ അംഗീകരിക്കാൻ വേണ്ടി വാദപ്രതിവാദം നടത്തേണ്ട ആവശ്യമില്ല നടത്താറുമില്ല എന്താ കാരണം പരസ്പരം പൂരകമായ പലതും ചേരുമ്പോൾ ഏത് വലുത് ഏത് ചെറുത് എന്ന് നോക്കേണ്ട കാര്യമുണ്ടോ എൻ്റെ കണ്ണാണോ വലുത് ചെവിയാണോ വലുത് ചെവിയാണോ പ്രധാനപ്പെട്ടത് മൂക്കാണോ പ്രധാനപ്പെട്ടത് മൂക്കാണോ പ്രധാനപ്പെട്ടത് നാക്കാണോ പ്രധാനപ്പെട്ടത് ഇവയാണോ പ്രധാനപ്പെട്ടത് കാലാണോ പ്രധാനപ്പെട്ടത് ഓരോന്നിനും ഓരോ ദൗത്യം ഉള്ളതുകൊണ്ട് ഈ ഓർഗൻസ് എല്ലാം പരസ്പരം പൂരകമായി ചേരുന്ന അവസ്ഥയാണ് ഞാൻ എന്ന സ്റ്റേറ്റ് അപ്പോൾ അദ്വൈതം എന്ന് പറയുന്ന സ്റ്റേറ്റാണത് എ സ്റ്റേറ്റ് ഓഫ് അഫെയർ ഒരു വസ്തുത അദ്വൈതത്തിൽ നിൽക്കുന്നു അതായത് അതിനിപ്പുറത്ത് പല സ്റ്റേറ്റുകളുണ്ട് പഴം എന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട് മോളിക്യൂൾ എന്ന ലെവലുണ്ട് ആറ്റങ്ങൾ അഥവാ എലിമെൻറ്റുകൾ എന്ന ലെവലുണ്ട് ആറ്റമിക് പാർട്ടിക്കിൾ എന്ന ലെവലുണ്ട് ആത്യന്തികമായി എനർജി എന്ന ലെവൽ ഇതെല്ലാം കോംപ്ലിമെൻ്ററി ആണല്ലോ ഒന്നിനൊന്ന് പൂരകമാണ് എനർജിയിൽ നിന്ന് പഴം പഴത്തിൽ നിന്ന് എനർജി പല സ്റ്റേറ്റിലൂടെ കടന്നു പോകുന്നു അപ്പോൾ അദ്വൈതം എന്ന് പറയുന്നത് പരമമായ സത്ത് സത്യം ട്രൂത്ത് ഫാക്റ്റ് എസൻസ് സർവ സർവചരാചരങ്ങളിലും അടങ്ങിയിരിക്കുന്നത് എന്നിലും അടങ്ങിയിരിക്കുന്നത് അഹം ബ്രഹ്മാസ്മി നിങ്ങളിലും അടങ്ങിയിരിക്കുന്നത് തദ് ബ്രഹ്മ ത്വമസി ജീവാത്മാവിൻ്റെ രൂപത്തിൽ അടങ്ങിയിരിക്കുന്നത് അയം ആത്മാ ബ്രഹ്മ പ്രജ്ഞാന രൂപത്തിൽ അടങ്ങിയിരിക്കുന്നത് പ്രജ്ഞാനം ബ്രഹ്മ അന്നം ബ്രഹ്മേതി വിജാനാത് ശബ്ദബ്രഹ്മം ചക്ഷുബ്രഹ്മം ഇതെല്ലാം നമ്മുടെ എനർജിയുടെ പല പല രൂപങ്ങൾ എല്ലാം ആത്യന്തികമായി ഒരു എനർജിയിലേക്ക് കൺഫൈൻ ചെയ്യാവുന്നതുപോലെ എല്ലാം ബ്രഹ്മത്തിൽ നിൽക്കുന്നു ആ ലെവലിൽ ഊഹിക്കാൻ സാധിക്കുന്ന വ്യക്തിക്ക് ഒരു അവസ്ഥയുണ്ട് എന്താ അവസ്ഥ പറയുക ആദ്യത്തെ നമ്മളുടെ എല്ലാം അവസ്ഥ മറ്റൊരു രീതിയിൽ തെറ്റിദ്ധരിക്കരുത് സവർണ മേധാവിത്വ ഫാസിസ്റ്റ് വർഗീയ മൂരാച്ചിയുടെ ഒന്നും ആണെന്ന് ധരിക്കേണ്ട നമ്മളുടെ എല്ലാവരുടെയും ആദ്യത്തെ അവസ്ഥ എന്ന് പറയുന്നത് ശൂദ്രൻ്റെ ലെവലാണ് അതിൽ നിന്ന് നമ്മൾ വ്യാവഹാരിക ലെവലിലേക്ക് ഉയരുന്നതാണ് നമ്മളുടെ വൈശ്യൻ്റെ ലെവല് അവിടെ നിന്ന് സെൽഫ് പ്രൊട്ടക്ഷനിലേക്ക് ഉയരുന്നതാണ് ക്ഷത്രിയൻ്റെ ലെവല് അതിൽ നിന്ന് മുകളിലേക്ക് ഉയരുന്നതാണ് ബ്രാഹ്മണൻ്റെ ലെവല് അതിൽ നിന്ന് മുകളിലേക്ക് ഉയർന്നത് സന്യാസിയുടെ ലെവല് അതിൽ നിന്ന് മുകളിലേക്ക് ഋഷിയുടെ ലെവല് അതിൽ നിന്ന് മുകളിലേക്ക് മഹർഷിയുടെ ലെവല് അതിൽ നിന്ന് മുകളിലേക്ക് ഹംസ ഋഷിയുടെ ലെവല് അതിൽ നിന്ന് മുകളിലേക്ക് പരമഹംസ ഋഷിയുടെ ലെവല് അതിൽ നിന്ന് മുകളിലേക്കാണ് പരമഹംസ പരിവ്രാജകൻ്റെ ലെവല് മനസ്സിലായില്ലല്ലോ അല്ലേ ഹംസ ഋഷി എന്ന് കേട്ട് കാണില്ല ഹംസം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് അഹം സാ ഒന്ന് ഫാസ്റ്റായിട്ട് പറഞ്ഞു നോക്കൂ അഹം സാ ഞാൻ അതാണ് ഏത് ബ്രഹ്മമാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നില്ലേ ഞാൻ അതാണ് ആ ബ്രഹ്മമാണ് ഒന്ന് ഫാസ്റ്റായിട്ട് പറഞ്ഞാൽ അഹംസ ഹംസ ഹംസ ഹംസ ഹംസയായി മാറും ഞാൻ അതാണ് എന്ന് മനസ്സിലാക്കുന്ന ലെവലിന് പറയുന്ന പേര് ഹംസം ഹംസത്തിന് വേറൊരു വേറൊരർത്ഥമുണ്ടല്ലേ അരയന്നം ഹംസത്തിൻ്റെ മറ്റൊരർത്ഥമാണ് അരയന്നം അരയന്നത്തിൻ്റെ പ്രത്യേകത എന്താണ് വളരെയധികം എക്സ്പ്ലനേഷൻ ഹംസത്തിനെക്കുറിച്ച് നമ്മുടെ ഉപനിഷത്തുകൾ കൊടുക്കാറുണ്ട് യഥാർത്ഥത്തിൽ അതൊരു വസ്തുതയല്ല എന്നാലും എക്സ്പ്ലനേഷൻ കൊടുക്കാറുണ്ട് എന്താ എക്സ്പ്ലനേഷൻ പാലും വെള്ളവും ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് അരയന്നത്തിന് മുമ്പിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ അരയന്നം അതിൽ നിന്ന് പാല് മാത്രം എടുക്കും അരയന്നം പാല് മാത്രം എടുക്കാൻ കഴിവുള്ള ഒരവസ്ഥയിലാണ് ഹംസം എന്ന അവസ്ഥ അതായത് പാല് മാത്രം എങ്ങനെയാണ് എടുക്കുക നന്മ തിന്മകളുള്ള ഈ ലോകത്തിൽ നിന്ന് നന്മയാകുന്ന പാല് മാത്രം എടുക്കാൻ കഴിവുള്ള ഒരു പക്ഷിയാണ് അല്ലെങ്കിൽ ജീവിയാണ് ഹംസം ആ ഹംസത്തെ പോലെ നന്മ തിന്മകളുള്ള ലോകത്തിൽ നിന്ന് നന്മകൾ മാത്രം സ്വീകരിക്കാൻ കഴിവുള്ള ഋഷിക്ക് പറയുന്ന പേരാണ് ഹംസ ഋഷി രണ്ടർത്ഥമായി ഒന്ന് നന്മതിന്മകളിൽ നിന്ന് നന്മകൾ മാത്രം എടുക്കാൻ കഴിവുള്ള ഋഷി ഹംസ ഋഷി അതേ ഋഷിക്ക് മറ്റൊരു ക്വാളിറ്റി കൂടിയുണ്ട് എന്താണത് അഹംസ ഞാൻ ആ ചൈതന്യമാണ് എന്ന് വ്യക്തമായ ബോധത്തിൽ എത്താം അത് ഹംസ ഋഷി അത് കുറച്ചുകൂടി മുകളിലേക്ക് പോയി എന്ന് വിചാരിക്കാം അതിന് പറയുന്ന പേര് പരമഹംസ ഋഷി ആ പരമഹംസ ഋഷി ഒരു സ്ഥലത്തും ഇരിക്കില്ല കാരണം ഇരിപ്പിടത്തോട് പോലും അറ്റാച്ച്മെൻ്റ് ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് നിരന്തരം കറങ്ങിക്കൊണ്ടിരിക്കും അദ്ദേഹത്തിന് പറയുന്ന പേര് പരമഹംസ പരിവ്രാജക ഋഷി അപ്പോൾ ഹംസ ഋഷി പരമഹംസ ഋഷി പരമഹംസ പരിവ്രാജക ഋഷിയുടെ ലെവലിൽ നിങ്ങൾ ആരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് മാത്രം പ്രായോഗിക അദ്വൈതം ചിന്തിച്ചാൽ മതി ഒരു വരി കൂടി ഞാൻ പറയുകയാണ് ഹംസ ഋഷിയുടെ ലെവല് പരമഹംസ ഋഷിയുടെ ലെവല് പരമഹംസ പരിവ്രാജകൻ്റെ ലെവല് എത്തുമ്പോൾ മാത്രം നിങ്ങൾ പ്രായോഗിക അദ്വൈതം ചിന്തിച്ചാൽ മതി അല്ലാത്ത സമയത്ത് നമ്മുടെ ജീവിതത്തിൽ അദ്വൈതം ചിന്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പ്രായോഗിക തലത്തിലേക്ക് അഗാധ തലത്തിലേക്കൊന്നും എത്താൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവൻ ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു ശിഷ്യന്മാരെ കൊണ്ട് പതിനാല് ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു എന്നിട്ട് ഏതാണ്ട് നാൽപ്പത്താറ് കൃതികൾ രചിച്ചു മറ്റൊരു കൃതി ദർശനമാല ബ്രഹ്മത്തെക്കുറിച്ച് മാത്രം വിവരിക്കുന്ന നൂറിൽ പരം നല്ല ഉജ്ജ്വല വേദ സമാനമായ കൃതികൾ അദ്ദേഹം നൂറിൽ പരം സൂത്രങ്ങളിലൂടെ സൂക്തങ്ങളിലൂടെ വരികളിലൂടെ വിവരിക്കേണ്ടായി അപ്പോൾ അത് മുഴുവനും അദ്വൈതമാണ് പക്ഷേ പ്രായോഗികമായിട്ട് ഗുരുദേവൻ എന്താ ചെയ്തത് ദ്വൈതത്തിൽ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു അവിടെ തൊഴാൻ വരണമെന്ന് പറഞ്ഞു വ്രതമനുഷ്ഠിക്കണമെന്ന് പറഞ്ഞു തീർത്ഥാടനം വേണമെന്ന് പറഞ്ഞു ഇതെല്ലാം ദ്വൈതഭാവമാണ് ഏതാ ദ്വൈതഭാവം അഹം സാ എന്ന ഭാവത്തിലെത്തിയിട്ടില്ല ഞാൻ ഈശ്വരനാണ് എന്ന ഭാവത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അമ്പലത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല പള്ളിയിലേക്കും മോസ്കിലേക്കും ഒന്നും പോകേണ്ട ആവശ്യമില്ല എന്താ കാരണം ഞാൻ തന്നെയാണ് ഈശ്വരൻ പിന്നെ എന്തിനാ അമ്പലത്തിൽ പോയിട്ട് നമ്മൾ ഭജിക്കുന്നത് ഒരു കണ്ണാടി നോക്കിയിട്ട് ഭജിച്ചാൽ പോരെ വേണമെങ്കിൽ അത് വേണമെന്നല്ല പറഞ്ഞത് അപ്പോൾ ദ്വൈതഭാവം പരമാത്മ ചൈതന്യം എന്നിലുള്ള ജീവാത്മ ചൈതന്യം തമ്മിൽ പ്രായോഗിക ജീവിതത്തിൽ അല്പം വ്യത്യാസമുണ്ട് അതുകൊണ്ട് ആ വ്യത്യാസത്തിൻ്റെ ലെവല് ദ്വൈതഭാവം രണ്ട് എന്ന ഭാവം ഞാൻ ഈശ്വരനല്ല ഈശ്വരാംശമാണ് വ്യത്യാസം മനസ്സിലായല്ലോ ഞാൻ ഈശ്വരനല്ല ഈശ്വരാംശമാണ് ഇതെങ്ങനെയാണ് മനസ്സിലാക്കുക ആകെ തലവേദന എടുക്കുന്നുണ്ടല്ലോ ഈ തത്വശാസ്ത്രം കേൾക്കാൻ അല്പം പോലും തലവേദന എടുക്കില്ല എന്താ കാരണം ഒരു രണ്ട് ബക്കറ്റും കൊണ്ട് കടലിലേക്ക് ഇറങ്ങാം എന്നിട്ട് കടലിൽ നിന്ന് പകുതി ബക്കറ്റ് വീതം വെള്ളം കൊണ്ട് കരയിലേക്ക് വരിക എന്നിട്ട് ഈ ബക്കറ്റിനോട് ചോദിക്കുക നീ കടലാണോ എന്ന് ചോദിക്കുക അപ്പോൾ ബക്കറ്റ് പറയും ഞാൻ കടലല്ല പക്ഷെ നിന്നിലുള്ളതെന്താ കടലിൻ്റെ ഒരു അംശം കടൽ ജലമാണ് ബക്കറ്റിലുള്ളത് അപ്പോൾ ബക്കറ്റിലുള്ളത് കടലല്ല ബക്കറ്റിലുള്ളത് കടൽ ജലത്തിൻ്റെ ഒരംശം ഞാൻ ഈശ്വരനല്ല എന്നിലുള്ളത് ഈശ്വരാംശമാണ് വ്യത്യാസം മനസ്സിലായല്ലോ അപ്പം ഞാൻ ഈശ്വരനെ തൊഴുമ്പോൾ ഈശ്വര എന്നോട് പൊറുക്കേണമേ എന്ന് പറയുമ്പോൾ ഈശ്വരൻ അപ്പുറത്ത് ഇപ്പുറത്ത് ദ്വൈതഭാവം ജയിക്കുക മഹാദേവ ജയിക്കുക ദീനാനുപരായണ എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറയുമ്പോൾ മഹാദേവനെ അപ്പുറത്ത് നിർത്തിയിട്ടുണ്ട് ഗുരുദേവൻ ഇപ്പുറത്ത് നിന്നുകൊണ്ടാണ് പറയുന്നത് അതുപോലെ ഗുരുദേവൻ്റെ പ്രാർത്ഥനകളിലെല്ലാം നാവികൻ നീ ഭവാബ്ദിക്കോരാവിവൻ തോണി നിൻ പദം നിൻ പദം യുവർ ഫീറ്റ് അപ്പോൾ നീ എന്നുള്ളതൊന്ന് ഞാൻ എന്നുള്ളത് വേറൊന്ന് ഇത് ദ്വൈതമാവണം ഇതാണ് പ്രായോഗിക ജീവിതം അപ്പോൾ ദ്വൈതഭാവത്തിൽ ഞാൻ എന്നുള്ളത് ഇപ്പുറത്ത് ഈശ്വരൻ എന്നുള്ളത് അപ്പുറത്ത് അദ്വൈത എത്തിക്കഴിഞ്ഞാൽ അതെങ്ങനെ അദ്വൈത എത്തിയോ എന്നറിയാം തെർമോമീറ്റർ വെച്ച് നോക്കി അറിയോ സ്റ്റെതസ്കോപ്പ് വെച്ചാൽ അറിയോ ഇല്ല അത് മനസ്സിൻ്റെ ഒരു ലെവലാണ് ഞാൻ നിങ്ങളുടെ ഒരു ഭാഗമാണെന്ന് തോന്നുമ്പോൾ മന്ത്രം ന തന്ത്രം ന ധ്യാനം ന ശയനം ന ശൗചം ന യജ്ഞോപവീതം ന ദണ്ഡം ന ശിഖ ന കമണ്ഡലം ഒന്നും വേണ്ടാത്തൊരവസ്ഥ ഞാൻ നീ തന്നെയാണ് എന്ന ഒരവസ്ഥ ഒത്തിരി കാലം സാധന ചെയ്യുമ്പോഴാണ് അങ്ങനെ ഒരവസ്ഥയെത്തുക നമ്മൾ ഷെയർ മാർക്കറ്റിൽ അതുപോലെ തന്നെ എഫ് ഡി ഇട്ട് അതിൻ്റെ ഇൻട്രസ്റ്റും ഷെയർ ബിസിനസ്സും ഒക്കെ ചെയ്യുന്നവർക്ക് പെട്ടെന്നൊന്നും അദ്വൈത ഭാവത്തിലെത്താൻ സാധ്യമല്ല അങ്ങനെ എത്തേണ്ട ആവശ്യമില്ല വ്യാവഹാരിക ജീവിതത്തിൽ ഹോട്ടലിൽ കയറിയിട്ട് ദോശയും ഇഡ്ഡലിയും വടയും കഴിക്കുന്നവൾ കഴിക്കുന്ന വ്യക്തി ഈ ദോശയുടെ അടിസ്ഥാന ഘടകം പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും ആണെന്നും ഇഡലിയുടെയും അടിസ്ഥാന ഘടകം പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും ആണെന്നും വടയുടെയും ഘടകം അതുതന്നെയാണെന്നും അതുകൊണ്ട് എല്ലാത്തിനും ഒരൊറ്റ എമൗണ്ട് പൈസയായിട്ട് വാങ്ങിക്കാവൂ എന്നും പറയുന്നതിൽ അർത്ഥമുണ്ടോ അവിടെ അതൊന്നും ചർച്ചയ്ക്ക് വരുന്നില്ല അവിടുത്തെ ലെവല് വേറെയാണ് നമ്മൾ വീട്ടിൽ ജീവിക്കുമ്പോഴുള്ള ലെവൽ വേറെ ഓഫീസിൽ പ്രവർത്തിക്കുമ്പോഴുള്ള ലെവൽ വേറെ ഹിമാലയത്തിൽ ചെന്ന് തപസ് ചെയ്യുമ്പോൾ ആ ലെവൽ വേറെ അനവധി വർഷത്തെ തപസ് കഴിഞ്ഞ് ഒരു ലെവലെത്തുമ്പോൾ ആ ലെവൽ വേറൊന്നാണ് ഡിസ്കവറി ചാനലിൽ കുറേ ഇംഗ്ലീഷുകാർ വന്ന് ഹിമാലയത്തിൽ താമസിക്കുന്ന സന്യാസിമാരുടെ ഫോട്ടോ എടുത്ത് ഐ മീൻ ക്യാമറയിൽ വീഡിയോ എടുത്ത് അവരോട് പലതും ചോദിക്കുന്നുണ്ടായിരുന്നു അതിൽ കുറേ സന്യാസിമാർ വെറുതെ തോർത്തമുണ്ടെടുത്തോണ്ടാണ് തപസ് ചെയ്യുന്നത് ഹിമാലയത്തിലെ തണുപ്പ് മൈനസ് പത്ത് മൈനസ് പന്ത്രണ്ട് തെർമോമീറ്റർ കാണിക്കുന്നുണ്ട് മൈനസ് പന്ത്രണ്ട് എന്ന് പറഞ്ഞ ഡിസ്കവറി ചാനലിൽ എന്നിട്ട് ആ സന്യാസിമാരോട് ഇവർ ചോദിക്കുക നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ തണുപ്പത്ത് ഇങ്ങനെ ഒരു ഒരു കവറും ഇല്ലാണ്ടിരിക്കാൻ പറ്റും no this is what we are experienced സന്യാസിമാർ ഇംഗ്ലീഷിൽ തന്നെയാണ് പറയുന്നത് അതായത് നല്ല ലോകവിജ്ഞാനമുള്ള സന്യാസിമാരാണെന്ന് അർത്ഥം ഋഷിമാരാണെന്ന് അർത്ഥം അത് അവർ ഞങ്ങളുടെ ശരീരം അതിന് പ്രാക്ടീസ്ഡായി നിങ്ങൾ ഏതാണ്ട് ഒരു പതി പത്ത് ഡിഗ്രിയിലോ മറ്റോ വീട്ടിൽ കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ തണുത്ത് വിറയ്ക്കും ചിലപ്പോൾ പനിമോണിയ വന്നെന്ന് വരും ഇത് മൈനസ് പത്തും മൈനസ് പതിനഞ്ചും ഡിഗ്രിയിൽ ഒരു കുഴപ്പമില്ലാണ്ട് നടക്കാം ഡിസ്കവറി ചാനലിലെ ഒരു ഒരു കമ്പയർ കമ്പയറിംഗ് ഫെല്ലോ ചോദിക്കേണ്ടായി കോമ്പയറിംഗ് ഫെല്ലോ ചോദിക്കേണ്ടായി നിങ്ങൾ തുണി ഉണക്കുന്നത് എങ്ങനെയാണെന്ന് അപ്പോൾ അതിലൊരു സന്യാസി ആ വെള്ളം വെള്ളത്തിൽ തുണി നല്ല രീതിയിൽ മുക്കിയിട്ട് പകുതി പിഴിഞ്ഞ് അവനവൻ്റെ ശരീരത്തിലിട്ട് കണ്ണുമടച്ച് ഒരു പത്ത് മിനിറ്റ് കഷ്ടിച്ച് അഞ്ചിനും പത്തിനും ഇടയ്ക്ക് മിനിറ്റ് ഇങ്ങനെ ഇരിക്കുക ആ സമയമാകുമ്പോഴത്തേക്കും ഇദ്ദേഹത്തിൻ്റെ വായിൽ ഒരു തെർമോമീറ്ററും വെച്ച് കൊടുത്തിട്ടുണ്ട് ഡിസ്കവറി ചാനലുകാരൻ ഇദ്ദേഹത്തിൻ്റെ ബോഡി ടെമ്പറേച്ചർ മുപ്പത്തേഴാണ് ആ ഇരുന്ന് കഴിഞ്ഞ് തണുത്ത തുണി ശരീരത്തിൽ ഇട്ട് വെള്ളത്തോട് കൂടിയ തുണി ശരീരത്തിലിട്ട് കൈ രണ്ടും മടിയിൽ വെച്ച് അങ്ങനെ ഒരു ഇരിപ്പിരുന്ന് കണ്ണടച്ച് കഴിഞ്ഞ് തെർമോമീറ്റർ വായിൽ വെച്ചിട്ട് മുപ്പത്തേഴ് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് നാൽപ്പത് നാൽപ്പത്തഞ്ച് അൻപത് അൻപത്തേഴ് ഡിഗ്രി വരെ ബോഡി ടെമ്പറേച്ചർ പോയതായിട്ട് തെർമോമീറ്ററിൽ കാണിക്കുന്നു ദ അൺഎക്സ്പ്ലെയിനബിൾ സയൻസ് എന്നാണ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് അത് അമ്പത്തേഴ് ഡിഗ്രി വരെ നിങ്ങളുടെയും എൻ്റെ ബോഡി ടെമ്പറേച്ചർ പോയാൽ ഒന്നില്ലെങ്കിൽ നമ്മൾ ചത്തുപോകും അല്ലെങ്കിൽ മരിച്ചു പോകും ഉറപ്പാണ് പക്ഷേ ഇയാൾക്ക് ഒന്നും സംഭവിക്കണില്ല എന്താ എന്താ കാരണം ഈ ശരീരത്തിനോട് അദ്ദേഹത്തിനുള്ള വിധേയത്വം നിയന്ത്രണം അതൊരു അസാധാരണ നിയന്ത്രണമാണ് സാധാരണക്കാരായ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ആ ലെവലിൽ ഇപ്പോൾ എത്തേണ്ട ആവശ്യമില്ല അപ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്വൈതം എന്ന ലെവല് വ്യാവഹാരിക ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ വളരെ അത്യാവശ്യമുള്ളതല്ല എന്നാലും ഞാൻ അത് പ്രയോഗിക്കാൻ പോവാണ് ഒരു വിരോധമില്ല മറ്റുള്ളവൻ്റെ വേദന എൻ്റെ വേദനയാണെന്ന് കണക്കാക്കുന്നത് അദ്വൈതമാണ് മറ്റുള്ളവൻ കരയുമ്പോൾ അത് എൻ്റെ ദുഃഖമാണ് എന്ന് കണക്കാക്കുന്നതും അപ്ലൈഡ് അദ്വൈതമാണ് മറ്റുള്ളവൻ്റെ ദാരിദ്ര്യം എൻ്റെ ദാരിദ്ര്യമാണെന്ന് കണക്കാക്കുന്നത് ഒരു തരത്തിൽ അപ്ലൈഡ് അദ്വൈത തന്നെ അതേ സമയത്ത് നമ്മൾ ഈശ്വരാരാധന പൂജ നടത്തുമ്പോൾ കീർത്തനം ചൊല്ലുമ്പോൾ അമ്പലത്തിലേക്ക് പോകുമ്പോൾ വേദം വായിക്കുമ്പോൾ ഇതെല്ലാം അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ മനസ്സിൽ നമ്മളുടെ ആ കർമ്മത്തിൽ ദ്വൈതഭാവമാണ് ഉള്ളത് ഏതുപോലെ ഓരോ പഴങ്ങളും വ്യത്യാസമുള്ളതാണ് പഴങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട് അത് ദ്വൈതഭാവം ഒന്നല്ല എന്ന രണ്ടാണ് എല്ലാം എന്ന ഭാവം അതിലെ അദ്വൈത ലെവലിലേക്ക് നമ്മൾ എത്തുമ്പോൾ പലപ്പോഴും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ നമുക്ക് അത് ചിന്താമണ്ഡലത്തിൽ ബുദ്ധിയുടെ മണ്ഡലത്തിൽ യുക്തിയുടെ മണ്ഡലത്തിൽ വിശകലനം ചെയ്ത് ആനന്ദിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും അല്ലാത്ത ലെവലിൽ അതെല്ലാം ദ്വൈത അവസ്ഥയാണ് അപ്പോൾ ദ്വൈതത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുക മാധ്വാചാര്യർ പതിനൊന്നാം നൂറ്റാണ്ടിൽ മംഗലാപുരത്ത് ജനിച്ച വ്യക്തി പറയേണ്ടേ അദ്ദേഹത്തിൻ്റെ എല്ലാ ചിത്രം നോക്കിയാലും കാണാൻ സാധിക്കും രണ്ടെന്ന് കാണാൻ സാധിക്കും ജീവാത്മാവ് വേറെയാണ് പരമാത്മാവ് വേറെയാണ് അതൊരു തലമാണ് വേറെയാണെന്ന് അർത്ഥമില്ല ഒരു തലം that is one level where as if you are going further down and down you can see that both will be congregating converging into one point രണ്ടും ഒരൊറ്റ ബിന്ദുവിലേക്ക് വരുന്നത് കാണാൻ സാധിക്കും എന്തുകൊണ്ടാണ് ദ്വൈത വിവരണങ്ങൾ വരുന്ന പ്രമാണങ്ങൾ ജനറലി മുഴുവനും ദ്വൈതമാണ് അതേപോലെ ഇതിഹാസങ്ങൾ ദ്വൈത ദർശനങ്ങളാണ് നമ്മളോട് പറയുന്നത് പൂർവമീമാംസയും ഉത്തരമീമാംസയും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ദ്വൈത വിവരണങ്ങളാണ് അതിൻ്റെ ആത്യന്തികമായ ബിന്ദുവിൽ അദ്വൈതം കാണാമെങ്കിലും എല്ലാം ദ്വൈതമാണ് വേദങ്ങളുടെ മന്ത്രങ്ങൾ മുഴുവനും ദ്വൈതമാണ് കാരണം ഈശ്വരനെ അപ്പുറത്ത് നിർത്തിയിട്ട് എനിക്ക് ധനം ധാന്യം പശും സുപുത്രലാഭം ശതസംവത്സരം ദീർഘമായു എന്നെല്ലാം അഭ്യർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് അശ്വതായി ഗോദായി ധനദായി മഹാധനേ ധനം മേം ജുഷതാം ദേവി സർവകാമംശ്ച ദേഹി മേ പുത്രപൗത്രധനം ധാന്യം ഹസ്തേശ്വാതികവേരഥം ഈശ്വരനെ അപ്പുറത്ത് നിർത്തിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എനിക്കിതെല്ലാം തരണം ഞാൻ തന്നെ ഈശ്വരനാണ് എന്ന അവസ്ഥയിലേക്ക് ഞാൻ എത്തിയിട്ടില്ല അത് എത്താം എപ്പോൾ വേണമെങ്കിലും എത്താം പൂർണ്ണമായിട്ടെത്താം ഭാഗികമായിട്ടെത്താം ഇപ്പോഴെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദ്വൈതഭാവമാണുള്ളത് അദ്വൈത ഭാവത്തിലേക്ക് എത്തേണ്ട ആവശ്യമില്ല ഇനി പലപ്പോഴും പലരും ജീവാത്മാവിൻ്റെ പുനർജന്മത്തെക്കുറിച്ച് പറയാറുണ്ട് ആ ജീവാത്മാവിൻ്റെ പുനർജന്മത്തിലെ ദ്വൈതഭാവവും അദ്വൈതഭാവവും വിശിഷ്ടാദ്വൈത കൂടി ഒന്ന് നമ്മൾ അറിയണം എന്തിനാ ഈ ദ്വൈതവും അദ്വൈതവും വിശിഷ്ടാദ്വൈതവും എല്ലാം അറിയുന്നത് ധാരാളം പേര് ഈ പ്രഭാഷണം കഴിയുമ്പോൾ ചോദിക്കാറുണ്ട് സാർ മരിച്ചു കഴിഞ്ഞാൽ ജീവാത്മാവ് എങ്ങോട്ടാണ് പോവുക അപ്പോൾ ഞാൻ പറയാറുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ ഉള്ള അവസ്ഥ കഴിഞ്ഞിട്ടല്ലേ മരിക്കുമ്പോൾ അല്ല സാർ എന്നാലും ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നിട്ട് അപ്പം ഞാൻ പറയാറുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ നിരന്തരം കള്ള് ഷോപ്പിലേക്കാണ് പോയിട്ട് ശീലമെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ ജീവാത്മാവ് കള്ള് ഷോപ്പിൽ തന്നെ പോവും കാരണം ആ ജീവാത്മാവിന് ട്രെയിനിങ് കിട്ടിയിരിക്കുന്നത് കള്ള് ഷോപ്പിൽ പോകാനാണ് അപ്പോൾ ജീവാത്മാവിനകത്തുള്ള വാസന അല്ലെങ്കിൽ ജീവാത്മാവ് എന്താണ് ദ്വൈതം എന്താണ് വിശിഷ്ടാദ്വൈതം എന്താണ് എന്ന് നമുക്കൊന്ന് എനർജിയുടെ കൺസെപ്റ്റിൽ ഫിസിക്സിലൂടെ അടുത്ത ക്ലാസ്സിൽ കേൾക്കാൻ സാധിക്കും നിങ്ങൾക്ക് എൻ്റെ വിനീത പ്രണാമം നമസ്കാരം